അനന്തപുരിയുടെ ധീശനായ ശ്രീപത്മനാഭനെ വണങ്ങിക്കൊണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ ശ്രീ ഗണപതിയെ വണങ്ങിക്കൊണ്ട് ഇരുപതാം ഭാഗവത സത്രത്തിൽ പ്രസിദ്ധമായ പുത്തരിക്കണ്ടം മൈതാനിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനതതിയെ വണങ്ങിക്കൊണ്ട് മാസങ്ങളോളം അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവത സത്ര സമിതിയിലെ പ്രവർത്തകരെ വണങ്ങിക്കൊണ്ട് ശ്രീകൃഷ്ണ സന്ദേശം ഈ സദസ്സിൽ നിങ്ങളോട് പറയുവാൻ അതിയായ സന്തോഷമുണ്ട് ഒരു പതിനായിരം വർഷക്കാലം ഭൂമുഖത്ത് നിലനിന്നിരുന്ന നിലനിന്നുകൊണ്ട് വരുന്ന ചൈതന്യവത്തായ ഒരു സംസ്കൃതിയുടെ അവകാശികളായ നാം ആ സംസ്കൃതിയെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഭാരതീയ ചിന്താധാരകൾക്ക് ശ്രീകൃഷ്ണൻ നൽകിയ അത്യുജ്വലങ്ങളായ സന്ദേശങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലെ ചരിത്രപുരുഷനായ ശ്രീകൃഷ്ണൻ തലയിൽ മയിൽപീലി വെച്ചുകൊണ്ട് കയ്യിൽ ഓടക്കുഴൽ വെച്ചുകൊണ്ട് സുസ്മേരവദനായി മനുഷ്യരാശിയെ അനുഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൂർത്തിമത്ഭാവമായി ജീവിച്ച ശ്രീകൃഷ്ണൻ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു വീണ അർജുനനെ ഉപദേശിച്ച് ലോകചരിത്രത്തിൽ തന്നെ അത്യുജ്വലമായ സന്ദേശം നൽകി എഴുന്നേൽപ്പിച്ച് കർമ്മനിരതനാക്കിയ ആ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ലാളിത്യത്തിൻ്റെയും കഥകൾ കേട്ട് കഥകൾ പറഞ്ഞ് കീർത്തനങ്ങൾ ആലപിച്ച് ഇനി വരുന്ന ഏഴ് ദിവസങ്ങൾ ആ ഭാഗവത ചൈതന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇരുപത് വർഷങ്ങളായി കേരളീയർ അഖില ഭാരത സത്രത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അസാധാരണമാം വിധം സ്വീകരണം ലഭിക്കുകയും ചെയ്യുന്നു ഭക്തിയുടെ മൂർത്തിമത്ഭാവമായ ശ്രീകൃഷ്ണൻ ഒരു വശത്ത് സർവരെയും ചിരിച്ചും ചിരിപ്പിച്ചും അതുപോലെ തന്നെ അനുഗ്രഹിച്ചും ജീവിതകാലം മുഴുവനും ലോക നന്മയ്ക്കായി മാറ്റിവെച്ചപ്പോൾ അതേ ശ്രീകൃഷ്ണന് മറ്റൊരു വശവും കൂടിയുണ്ട് മനഃശാസ്ത്രജ്ഞനായ ശ്രീകൃഷ്ണൻ സാമൂഹിക ശാസ്ത്രജ്ഞനായ സോഷ്യലിസ്റ്റായ ശ്രീകൃഷ്ണൻ അതുപോലെ നരവംശ ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ആന്ത്രപ്പോളജിസ്റ്റായ ശ്രീകൃഷ്ണൻ യോഗി വര്യന്മാരെ കുറിച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച യോഗചര്യയുടെ അന്തർസത്ത വിവരിച്ച ശ്രീകൃഷ്ണൻ അങ്ങനെ ശ്രീകൃഷ്ണൻ ഉപദേശങ്ങളിലൂടെ കർമ്മനിരതമായ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശം അത് പഠിക്കാൻ അത് പ്രചരിപ്പിക്കാൻ കൂടിയാണ് ഭാഗവത സത്രം നടത്തുന്നത് മാമേ വൈഷ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാശുച എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റിന്റെ അവസാനത്തെ സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിരുന്നു ശ്രീകൃഷ്ണൻ സ്വീകരിച്ചത് ഹേ അർജുന നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എൻ്റെ ഭക്തനാണ് നമ്മൾ സുഹൃത്തുക്കളാണ് ഈശ്വര ഭയത്തെക്കാളുപരി ദൈവ ഭയത്തെക്കാളുപരി ഭാരതത്തിൽ നിലനിന്നിരുന്നത് ഈശ്വര ഭക്തിയാണ് ആ ഭക്തിയിലൂടെ ബന്ധത്തിലൂടെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ക്രൈസിസ് സമയത്ത് മറ്റെല്ലാ ചിന്താധാരകളും ഉപേക്ഷിച്ച് നീ ഞാൻ പറയുന്നതനുസരിക്കുക ധർമ്മത്തിന്റെ സന്ദേശം നിന്നോട് പറഞ്ഞതനുസരിക്കുക കർമ്മനിരതനാവുക ഞാൻ നിന്നെ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കാമെന്ന് അസന്നിഗ്ധമായി ഡിക്ലയർ ചെയ്ത ശ്രീകൃഷ്ണന്റെ വരികൾ അതാണ് ഭാഗവത സന്ദേശത്തിലൂടെ നാം കേൾക്കേണ്ടത് കാളിന്തി നദിയില് ആ ജലത്തെ മലിനീകരിക്കപ്പെട്ടപ്പോൾ അത് ശുദ്ധീകരിക്കാൻ മുമ്പോട്ട് വന്ന ശ്രീകൃഷ്ണൻ അസാധാരണമാം വിധം ജീവിതത്തില് വ്യത്യസ്ത കാലഘട്ടങ്ങളിലുണ്ടായ എതിർപ്പുകളെ മുഴുവനും തൃണവൽഗണിച്ച് ഇരിച്ചുകൊണ്ട് തട്ടിക്കളഞ്ഞ ശ്രീകൃഷ്ണൻ ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആകാസുരനും ശകടാസുരനും അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള അസുരന്മാർ ഈ ബാലനെ നശിപ്പിക്കാൻ ഇല്ലാതെയാക്കാൻ വധിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് മുഴുവനും അട്ടിത്തെറിപ്പിച്ച ശ്രീകൃഷ്ണനാണ് യഥാർത്ഥത്തില് ഒരു സ്ഥലത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാള് സ്റ്റേജിലേക്ക് കയറി വന്നു ഒരു ചെറുപ്പക്കാരൻ പിന്നീട് മനസ്സിലായി അയാൾ ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് അദ്ദേഹം ഒരു നോട്ട് എനിക്ക് തന്നു സ്വന്തം അമ്മാവനെ വധിച്ച ശ്രീകൃഷ്ണൻ പറയുന്ന സന്ദേശം അനുസരിക്കണമെന്നാണോ സാറ് ഞങ്ങളോട് പറയുന്നത് പിതാമഹനായ ഭീഷ്മനെ വധിക്കാൻ ഉപദേശിച്ച ആചാര്യനായ ദ്രോണാചാര്യരെ വധിക്കാൻ ഉപദേശിച്ച ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ സന്ദേശം ഈ യുഗത്തിൽ ഞങ്ങൾ അനുസരിക്കണമെന്നാണോ സാറ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതേ സദസ്സിൽ വെച്ച് ആ എഴുതി കൊണ്ടുവന്ന പേപ്പർ അവിടെ വെച്ച് വായിച്ച് ഉത്തരം കൊടുക്കുകയുണ്ടായി രാഷ്ട്രത്തിനെതിരെ ധർമ്മത്തിനെതിരെ സ്വന്തം അമ്മാവൻ നിൽക്കുകയാണെങ്കിൽ പോലും ആ അമ്മാവനെ വൈപ്പ് ഔട്ട് ചെയ്ത് നശിപ്പിച്ച് രാഷ്ട്രത്തെയും ധർമ്മത്തെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ് അനുസരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഭീഷ്മ പിതാമഹനായാലും ആചാര്യനായാലും രാഷ്ട്ര സംരക്ഷണം ധർമ്മ സംരക്ഷണം അതാണ് ഒരു മാനവരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയും ലക്ഷ്യവും ആകേണ്ടത് ഞാൻ ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ജോസഫേ കാലം ഒത്തിരി മാറിയിട്ടുണ്ട് ആ നോട്ടീസിൽ അദ്ദേഹം എഴുതിയ പേര് വായിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സദസ്സിന് മനസ്സിലായി ഏതോ വ്യംഗ്യാർത്ഥത്തിലുള്ള ഒരു നോട്ടാണ് മുകളിലേക്ക് അയച്ചത് എന്ന് കാലം ഒത്തിരി മാറിയിട്ടുണ്ട് ജോസഫേ പണ്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഒരു കുടുംബാംഗം മുമ്പോട്ട് വന്നാൽ ആ കുടുംബാംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ സംരക്ഷിക്കണമെന്നായിരുന്നു ധർമ്മശാസ്ത്രം ഒരു കുടുംബം സമൂഹത്തെ നശിപ്പിക്കാൻ മുമ്പോട്ട് വന്നാൽ ആ കുടുംബത്തെ നശിപ്പിച്ച് സമൂഹത്തെ സംരക്ഷിക്കണം ഒരു സമൂഹം രാഷ്ട്രത്തെ നശിപ്പിക്കാൻ മുമ്പോട്ട് വരികയാണെങ്കിൽ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പൂർണ്ണമായും നിമഗ്നരാവുകയാണെങ്കിൽ ആ സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിച്ച് രാഷ്ട്രത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ കാലഘട്ടമായിരുന്നു ധർമ്മനീതിസാരത്തിന്റെ അഹിംസയുടെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും കാലഘട്ടമായിരുന്ന ശ്രീകൃഷ്ണൻ്റെ യുഗം ഇന്നത് മാറി ഇന്ന് മകളെയും മകനെയും മരുമകനെയും അമ്മാവന്മാരെയും എല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ചെയർമാനുമായി മാറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അമ്മാവനെ എവിടെ നിന്നാലും എങ്ങനെയാ നശിപ്പിക്കുക അമ്മാവൻ എനിക്ക് വേണ്ടപ്പെട്ടവനല്ലേ പക്ഷെ പണ്ടതായിരുന്നില്ല വ്യത്യാസമുണ്ട് ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുക ആ ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന അവസരത്തില് ആ ധർമ്മത്തെ എതിർക്കാൻ ആ രാഷ്ട്രത്തെ എതിർക്കാൻ ആരെല്ലാമാണോ മുമ്പോട്ട് വരുന്നത് അവരെ തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തെ ഭരിക്കുന്നവർക്ക് ധർമ്മത്തെ സംരക്ഷിക്കുന്നവർക്ക് യോഗികൾക്ക് സന്യാസികൾക്ക് അതുപോലെ തന്നെ രാജ പുരോഹിതന്മാർക്ക് രാഷ്ട്ര അറിയാവുന്നവർക്കുള്ളതാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആരെല്ലാം മുമ്പിൽ നിന്നാലും അസ്ഥിനപുരത്തെ സംരക്ഷിക്കാനുള്ള കർമ്മപദ്ധതിയിൽ ആരാണോ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കുക അർജുന ആ സ്വധർമ്മം അനുഷ്ഠിക്കാൻ അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിച്ച സാഹചര്യം അതുകൂടി നാം ഒന്ന് വിലയിരുത്തണം എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ഈ നോട്ടില് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആധാരമായ ആ ചിന്താധാരയിലെ സംശയം പോലെ തന്നെ പിതൃദേവോ ഭവ എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു എന്നിട്ടും ഭീഷ്മ പിതാമഹനെ അസ്ത്രമെയ്ത് വധിക്കാൻ അർജുനനോട് പറഞ്ഞു ആചാര്യ ദേവോഭവ എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു ദ്രോണാചാര്യരെ വധിക്കാൻ ഉത്തരവ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതിന് കാരണമെന്ത് അതിലേക്ക് നാം ഒന്ന് ഒന്ന് കണ്ണോടിക്കാം ഒന്ന് ചിന്തിക്കാം ധർമ്മത്തിന് എവിടെയാണ് അപച്യുതി ഉണ്ടായിരിക്കുന്നത് ആ ധർമ്മത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് ഈ ഭാഗവത ശത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്തിയിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നതോടൊപ്പം കർമ്മത്തിലൂടെയും ധർമാനുശാസനത്തിലൂടെയും മുമ്പോട്ടു പോകാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഗ്രന്ഥങ്ങളുടെ മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ പുരാണങ്ങളുടെ ഭഗവത്ഗീതയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തണം ഭീരുവായി ജീവിച്ച് ഒരു നൂറു വർഷം ഭൂമിക്ക് ഭാരമായിരിക്കുന്നതിനേക്കാൾ എത്രയോ ഉജ്ജ്വലമാണ് ധീരനായി ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക സ്വാമിനാരായണ ക്ഷേത്രത്തില് ഡസൻ കണക്കിന് ആൾക്കാർ മരിച്ചു എന്തിനു വേണ്ടി മരിച്ചു വെറുതെ മരിച്ചു കുറെ ടെററിസ്റ്റ് വന്ന് അവരെ വധിച്ചു അങ്ങനെ അവരില്ലാതെയായി പക്ഷെ ആ ജീവിതം ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ ധർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ എത്ര ഉജ്ജ്വലങ്ങളായ നന്മകൾ നേടാൻ നേടിക്കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് ആവേശം തരുന്ന ഒരു സിറ്റുവേഷൻ ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ ഉപദേശിക്കുന്നതിന് കാരണമായ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായ സംഭവ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് പാണ്ഡവരെ തികച്ചും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും അഹിംസയുടെയും ന്യായത്തിൻ്റെയും മൂർത്തിമത്ഭാവങ്ങളായ പാണ്ഡവരെ യഥാർത്ഥത്തില് ധർമ്മപുത്രര് ധർമ്മത്തിന്റെ സിംബോളിക് പ്രസന്റേഷൻ ആയിരുന്നു ഭീമൻ ശക്തിയുടെ സിംബോളിക് പ്രസന്റേഷൻ ആയിരുന്നു നകുലൻ സൗന്ദര്യത്തിന്റെ സിംബോളിക് പ്രസന്റേഷൻ ആയിരുന്നു സഹദേവൻ സത്യസന്ധതയുടെ മൂർത്തിമത് ഭാവമായിരുന്നു ഈ നാലു പേരുടെയും എല്ലാ ക്വാളിറ്റിയും ചേർന്ന വ്യക്തിയായിരുന്നു അർജുനൻ ഈ അഞ്ചു പേര് ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്രരുടെ കീഴില് ജീവിച്ചിരുന്നപ്പോൾ അവരനുഭവിച്ച വേദനകള് അവരനുഭവിച്ച അധാർമികങ്ങളായ പ്രശ്നങ്ങൾ അതിലേക്ക് ഒന്ന് വിരൽ ചൂണ്ട ഹസ്തിനപുരത്തിന്റെ അവകാശം ചോദിച്ചവരായിരുന്നില്ല പാണ്ഡവര് മറിച്ച് ശകുനി എന്ന ഒരു പെക്യൂലിയർ പേഴ്സണാലിറ്റിയുടെ നിർദ്ദേശത്താൽ ദുര്യോധനൻ കണ്ണു കാണാത്ത അച്ഛനെ ധൃതരാഷ്ട്രരെ ധരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ ഇവരെ ചൂതിന് ക്ഷണിക്കുന്നു ആണ്ടവർ എന്തിന് ചൂതിന് പോയി ആണ്ടവർക്ക് ചൂത് കളിക്കാൻ ഇവരെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് കൊണ്ടല്ല ഒരു രാജവംശത്തിൽ പിറന്ന വ്യക്തി ആ ഏത് വെല്ലുവിളി നേരിടേണ്ടി വരികയാണെങ്കിലും അത് സ്വീകരിച്ചേ മതിയാകൂ ഏതുപോലെ ശങ്കരാചാര്യരോട് സർവജ്ഞ പീഠം കയറുന്നതിന് മുൻപ് ചോദിച്ചു അത്രേ കുടുംബജീവിതത്തിൻ്റെ മഹത്വങ്ങളുടെ അനുഭവ സമ്പത്ത് അറിവ് നിങ്ങൾക്കുണ്ടോ എന്ന് ശങ്കരാചാര്യർക്ക് ആ അറിവുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ശങ്കരാചാര്യർ ബാച്ചിലറായിരുന്നു ബാച്ചിലറായ ശങ്കരാചാര്യരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഭവം അറിഞ്ഞില്ലെങ്കിൽ ആ ജ്ഞാനമില്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾ സർവജ്ഞപീഠം കയറുക സർവജ്ഞാനപീഠം കയറുക എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ നോളജ് ഇല്ല ദേഹം ശരീരത്തെ അവിടെ വെച്ച് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിച്ച് ആ അറിവും നേടി എന്ന് കഥയോ ചരിത്രമോ ഉണ്ട് അതുകൊണ്ട് ഒരു വെല്ലുവിളി ഒരു ചോദ്യം ഒരു രാജ സന്നിധിയിലേക്ക് രാജാവിൻ്റെ കശേരയിലേക്ക് ഇരിക്കാൻ യോഗ്യനായ വ്യക്തിയോട് കൊടുത്തപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചേ മതിയാവൂ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചൂതിന് വെല്ലുവിളിക്കുന്നത് യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് പോലെ ആ ചൂതില് ചെയ്യാൻ സാധിക്കുന്ന തെറ്റുകളും കള്ളക്കളികളും എല്ലാം നടത്തി പാണ്ഡവരെ പരാജയപ്പെടുത്തി നമ്പർ വൺ എന്നിട്ട് ധർമ്മപത്നി സാധാരണ പറയാറുണ്ട് ധർമ്മപത്നിക്ക് എത്ര നാര്യസ്തു പൂജ്യം ദേ രമന്തേ തത്ര ദേവത എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദവൃത്തം ചെയ്യുന്നു ആ വരികള് നിലനിൽക്കുന്ന ഭാരതത്തില് അഞ്ചാലി അധിക്ഷേപിക്കപ്പെടുന്നു യഥാർത്ഥത്തില് സദസ്സിൽ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ രാജിതരായ പാണ്ഡവർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ കാരണം അടിമകളെ പോലെ സ്വയം കുറ്റിക്ക് കൊടുത്തവരാണ് അവര് സ്വയം പ്ലഡ്ജ് ചെയ്യപ്പെട്ടവരാണ് അപ്പോൾ ഒന്ന് തെറ്റായ രീതിയിൽ പരാജയപ്പെടുത്തി രണ്ട് ധർമ്മപത്നിയെ അവഹേളിച്ചു മൂന്ന് ആ പരാജയത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് പന്ത്രണ്ട് വർഷം വനവാസത്തിന് പോകണമെന്ന് പറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്ക ഈ രാജകൊട്ടാരം വിട്ട് ലഭ്യമായ സൗകര്യത്തിൽ ജീവിച്ചിരുന്നവര് പന്ത്രണ്ട് വർഷക്കാലം കാട്ടിൽ പോയി താമസിക്കുക എന്നിട്ട് ഒരു വർഷം അജ്ഞാതവാസവും വേണം അങ്ങനെ അത് മുഴുവനും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി ഇതിനിടയ്ക്ക് അവർക്ക് താമസിക്കാൻ കൊണ്ട് ഒരു വീടുണ്ടാക്കി അരക്കില്ലം അതിലവർ താമസിക്കുമ്പോൾ ചതിയിലൂടെ വഞ്ചനയിലൂടെ ആ അരക്കില്ലത്തിന് തീ കൊളുത്തി അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു മറ്റു പലരെയും അയച്ച് പാണ്ഡവരെ നീചമാം വിധം നികൃഷ്ടമാം വിധം പരാജയപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഒരു പരമ്പര അവഹേളനത്തിൻ്റെതായിട്ട് ഈ പാണ്ഡവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അവരുണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥത്തിൽ പോലും താമസിക്കാൻ അവർക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു അവസാനം ശ്രീകൃഷ്ണൻ കൗരവ സദസ്സിൽ വന്ന് പറഞ്ഞു ഹേ ധൃതരാഷ്ട്രരെ ഹസ്തിനപുരം പാണ്ഡവർക്ക് വേണ്ട അവർക്ക് ഒന്നും വേണ്ട അഞ്ച് ഗ്രാമം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫൈവ് വില്ലേജസ് അത് മാത്രം തന്നാൽ മതി ദുര്യോധനൻ പറഞ്ഞു അതും സാധ്യല്ല അസ്തിനപുരത്തിന്റെ അവകാശം ചോദിച്ചില്ല മറ്റൊരുവിധ സമ്പത്തും ചോദിച്ചില്ല മറ്റൊരുവിധ അധികാരവും ചോദിച്ചില്ല ഒരു സുഖ സൗകര്യങ്ങളും ചോദിച്ചില്ല അഞ്ച് ഗ്രാമം അത് കൊടുത്തില്ല അവകാശപ്പെട്ടതാണ് രാജാവിൻ്റെ മക്കളിൽ മൂത്തവൻ രാജാധികാരം അർഹിക്കുന്നു എന്ന് ധർമ്മശാസ്ത്രം പറയുമ്പോൾ ധർമ്മപുത്രക്ക് അത് കൊടുത്തില്ല പരമ്പരയായ അവഹേളനം പരമ്പരയായ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചീറ്റിംഗ് ഇൻസൾട്ടിങ് ഡെനിഗ്രേഷൻ അതിൻ്റെ ഒരു സ്രോതസ്സായിരുന്നു ആണ്ടവരനുഭവിക്കേണ്ടി വന്നത് ശ്രീകൃഷ്ണൻ മെസഞ്ചറായിട്ട് പോയി അവതാരമായ അവ താഴത്തേക്ക് ആരം ജ്യോതിസ്വരൂപം താഴത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപമായ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു പക്ഷെ നിങ്ങൾ മഹാഭാരതം ടി വി സീരിയൽ കണ്ടിരിക്കും ആ ധൃതരാഷ്ട്രര് കണ്ണു കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രര് അദ്ദേഹത്തിന്റെ വലത് സൈഡിൽ നിൽക്കുന്ന വിതുരൻ മുമ്പില് ക്രോധത്തോടുകൂടി നിൽക്കുന്ന ദുര്യോധനൻ സൈഡില് തലകുരിച്ചിരിക്കുന്ന ഭീഷ്മര് ദ്രോണാചാര്യര് കൃപാചാര്യര് മന്ത്രിമാര് പുരോഹിതന്മാര് ഇവരെല്ലാമുള്ള സദസ്സില് ശ്രീകൃഷ്ണൻ വന്നു പറഞ്ഞു അഞ്ച് ഗ്രാമം അവർക്ക് കൊടുത്തൂടെ പക്ഷെ ധൃതരാഷ്ട്രര് പുത്രനോടുള്ള അന്ധമായ ഭക്തി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കണ്ണു കാണാൻ പറ്റാത്ത തനിക്ക് ധർമ്മശാസ്ത്രപ്രകാരം രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല അവകാശം ലഭിച്ചില്ല എന്നതിൻ്റെ പ്രതികാരം കൂടി പുത്രനിൽ ആ പുത്രന്റെ ആഗ്രഹത്തെ ന്യായീകരണമായിട്ട് എടുത്തുകൊണ്ട് ആണ്ടവരെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ വിതുരൻ ഉപദേശിച്ചു അസാധാരണമാം വിധം രാജധർമ്മം ധൃതരാഷ്ട്രരോട് ഉപദേശിച്ചു ഏ ധൃതരാഷ്ട്രരെ ശ്രീകൃഷ്ണനാണ് വന്നിരിക്കുന്നത് നീതിന്യായ ധർമാദികളെ കുറിച്ച് വ്യക്തമായി ബോധമുള്ള ശ്രീകൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണം അനുസരിച്ചേ മതിയാവൂ ധൃതരാഷ്ട്രർ കേട്ടില്ല ഒന്ന് ചിന്തിക്കുക ആണ്ടവർക്ക് വേണ്ടി ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ സംസാരിച്ചപ്പോൾ അതിന് കൊണ്ട് സത്യസന്ധമായി വസ്തുതകൾ വിവരിക്കാൻ മുമ്പോട്ട് വന്ന വിതുരര് പരാജയപ്പെട്ടപ്പോൾ ഇനി ഞാൻ ധൃതരാഷ്ട്രനെ ഉപദേശിക്കില്ല എന്ന് പറഞ്ഞ് വിതുരൻ സ്ഥലം വിടുന്നു ധർമ്മത്തെ അവിടെ കൈയൊഴിയ ചെയ്തത് ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിലപ്പുറം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പലരും പറയാറില്ലേ അങ്ങനെ പറഞ്ഞ് വിതുരൻ അവിടെ നിന്ന് പോയി ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവങ്ങൾ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പാണ്ഡവർക്ക് വിതുരനെ കൊണ്ട് പ്രയോജനമില്ലാതെ വന്നു ശക്തിയുടെയും അതുപോലെ തന്നെ അറിവിന്റെയും മൂർത്തിമത്ഭാവമായ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു പിതാവേ അങ്ങത് കാണുന്നില്ലേ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന മാതിരി പിതാവേ എന്നല്ലാട്ടോ വിളിച്ചത് പിതാമഹ എന്നുള്ള ഞാനിപ്പോൾ തൽക്കാലം പിതാവേ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പിതാമഹ അങ്ങ് ഇത് കാണുന്നില്ലേ ഇത് ന്യായമാണോ ശരിയാണോ ധർമ്മമാണോ എന്തുകൊണ്ട് അങ്ങ് ഈ അനീതിയെ എതിർക്കുന്നില്ല ശക്തിമാനായ ഭീഷ്മപിതാമഹൻ ഒരു വരി പറഞ്ഞാൽ അത് ധൃതരാഷ്ട്രർക്ക് അനുസരിക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരില്ലേ എന്തുകൊണ്ട് ഭീഷ്മർ പറയുന്നില്ല മുകേഷ് ഖന്ന അഭിനയിക്കുന്ന സീൻ നിങ്ങൾ ഒരു പക്ഷേ ടി വിയിൽ കണ്ടത് ഓർക്കുമായിരിക്കും എന്തു ചെയ്യാനാണ് കൃഷ്ണ എനിക്ക് സാധ്യമല്ല ഞാൻ ഞാൻ അവശനാണ് അസ്ഥിരപുരത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അമ്മയ്ക്ക് പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭീഷ്മ പ്രതിജ്ഞ വയലേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല അതായത് ധർമ്മത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങൾക്ക് എതിർക്കാൻ അവയെ നേരിടാൻ ഭീഷ്മ പിതാമഹന് ഒരു പ്രതിജ്ഞ തടസ്സമായി നിൽക്കുന്നു ആ പ്രതിജ്ഞയുടെ കാരണത്താൽ ആ സ്ഥാനത്തിരിക്കാൻ ഭീഷ്മ പിതാമഹൻ അധർമ്മത്തോട് ചേരുന്നു അതായത് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവര് അധർമ്മത്തിൻ്റെ പക്ഷത്ത് അടുത്തത് ദ്രോണാചാര്യരുടെ അവസ്ഥ നോക്കുക വേദനാജനകമായത് ഏത് ശത്രുവിനെയും സംസാരിക്കാൻ കഴിവുള്ള ദ്രോണാചാര്യര് ആ ദ്രോണാചാര്യര് പഠിപ്പിച്ച പാണ്ഡവര് ശിഷ്യന്മാര് ധർമ്മത്തെക്കുറിച്ച് അറിയാവുന്ന ദ്രോണാചാര്യര് അദ്ദേഹം എവിടെ നിൽക്കുന്നു അദ്ദേഹവും കൗരവപക്ഷത്ത് നിന്നു എന്തുകൊണ്ടത് സംഭവിച്ചു ശക്തന്മാർ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഉദാഹരണം നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ അവസ്ഥയും വ്യത്യാസമില്ല ശ്രീകൃഷ്ണൻ ഇവരെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ചെയ്യുന്നത് ശരിയാണോ മാത്രമല്ല അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു മെസഞ്ചറിനെ ദൂതനെ ഒരു കാരണവശാലും അവഹേളിക്കരുത് എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത് ആ ശ്രീകൃഷ്ണനെ അവിടെ വെച്ച് കയറുകൊണ്ട് കെട്ടാൻ ദുര്യോധനൻ തയ്യാറായി പക്ഷേ ഒരു കാര്യം ഉറപ്പാ ഈ നാട്ടില് അധർമ്മത്തിന്റെ കൂട്ടത്തിൽ ആരെല്ലാം നിന്നാലും അധർമ്മം എത്രയെല്ലാം തഴച്ചു വളർന്നാലും കുറെ കഴിയുമ്പോൾ അത് താകർന്ന് തരിപ്പണമായി താഴെ വീഴും ശ്രീകൃഷ്ണനെ കയറുകൊണ്ട് കെട്ടാൻ മുമ്പോട്ട് വന്ന ദുര്യോധനൻ കണ്ടത് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപമാണ് ഭാഗവതമല്ലേ അതുകൊണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ചും ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണ്ടേ ആണ്ടവരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ അതുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചത് മൂന്ന് സ്ഥലത്താണ് അതിലൊന്നാമത്തേത് കൗരവ ദുര്യോധനൻ മുമ്പോട്ട് വന്നപ്പോൾ ആ വിശ്വരൂപം കാണിച്ചതിനൊരർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ the dharma and the messenger of the dharma are unconquerable ഒരിക്കലും കീഴ്പ്പെടുത്താൻ സാധ്യമല്ലാത്തതാണ് ഭീഷ്മ പിതാമഹ ദ്രോണാചാര്യ വിതുര ധൃതരാഷ്ട്രരെ ദുര്യോധന എന്നറിയിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ വിശ്വരൂപം അതായത് ധർമ്മം പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമമാണെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് പ്രപഞ്ച പുരുഷ രൂപത്തില് നമ്മൾ മന്ത്രത്തിൽ പറയാറുള്ളത് വിശ്വാധാരം അല്ലെങ്കിൽ വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം വിശ്വത്തിന്റെ രൂപത്തിൽ ധർമ്മം ധാരയതീതി ധർമ്മ ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത ആ ആ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായ അച്യുതൻ അവിടെ വിശ്വരൂപം കാണിച്ചു മറ്റൊരു സ്ഥലത്ത് ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗാധ്യായം തന്നെ ഉണ്ട് എന്തിനു വേണ്ടി കുരുക്ഷേത്ര ഭൂമിയിൽ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു ഞാൻ നിന്നോട് പറയുന്നത് പ്രപഞ്ച നിയമമാണ് അർജുന എന്റേതായിട്ടുള്ളതല്ല ഞാൻ പറയുന്നത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമം ഏഴ് സ്ഥലത്തോ മറ്റോ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്ന വേളയിൽ പറയുന്നുണ്ട് ഇതിമേ മത മനുഷ്യരൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായ എൻ്റെ അഭിപ്രായമാണിത് പക്ഷെ ഈ മത എൻ്റെ അഭിപ്രായം അത് പ്രപഞ്ച ചൈതന്യത്തിൽ ധർമ്മത്തിനുള്ള സ്ഥാനം അറിയിക്കാൻ വേണ്ടിയാണ് കർമ്മത്തിലൂടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് സർവചരാചരങ്ങളുടെയും നിയതിയാണ് ആണ് റെസ്പോൺസിബിലിറ്റി പ്രിവിലേജ് ആൻഡ് ഡ്യൂട്ടി ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തു മൂന്നാമതായിട്ട് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഗംഗാതീരത്ത് ചെന്ന് അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ശ്രീകൃഷ്ണന്റെ പ്രത്യേകത ഭീഷ്മരെ അസ്ത്രമെയ്യുന്ന സമയത്ത് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അസ്ത്രമെയ്യാൻ പറഞ്ഞ അതേ ശ്രീകൃഷ്ണൻ അതേ അർജുനാദികളുമായിട്ട് ഗംഗാതീരത്ത് ചെന്ന് ഈ ഭീഷ്മർ ചോദിച്ചു ഹേ കൃഷ്ണ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള ആ മനസ്കതയുണ്ടായി അവതാരമായ നിന്നെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഭീഷ്മർ ഇംഗ്ലീഷിലല്ലാട്ടോ റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് സംസ്കൃതത്തിൽ തന്നെയാ പറഞ്ഞത് അപേക്ഷ ആ അപേക്ഷ ഞാൻ നിന്നോട് സമർപ്പിക്കുകയാണ് എനിക്ക് നിന്റെ വിശ്വരൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം കൗരവസഭയില് നിന്നെ കെട്ടാൻ വന്ന അർജുനൻ ഭയപ്പെടുക്കുമാറ് നീ കാണിച്ച ആ വിശ്വരൂപം ഉണ്ടല്ലോ അതുപോലെ പ്രകൃതി നിയമമാണെന്ന് ബോധ്യപ്പെടുത്താൻ അർജുനൻ കുരുക്ഷേത്രഭൂമിയിൽ കാണിച്ച ആ വിശ്വരൂപം ഉണ്ടല്ലോ ശാന്തമായി എന്നെ ഒന്ന് കാണിക്ക എനിക്ക് ഉത്തരായണത്തുന്നതിന് മുൻപ് അതൊന്ന് കണ്ട് ഉത്തരായണത്തിലേക്ക് കടക്കുമ്പോൾ സ്വച്ഛന്ത മൃത്യു വരിക്കാൻ ആഗ്രഹമുണ്ട് എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പ്രായശ്ചിത്തമായിട്ട് എനിക്ക് നിന്നെ ഒന്ന് അർച്ചിച്ചാൽ കൊള്ളാമെന്നുണ്ട് അവിടെ ശ്രീകൃഷ്ണൻ വിഷ്ണുവും കാണിച്ചു ഭീഷ്മര് സഹസ്രനാമം ഉപയോഗിച്ച് അവിടെ അർച്ചന നടത്തി വിശ്വം വിഷ്ണു ഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത്ഭാവ ഭൂതാത്മാ ഭൂതഭാവന ഈ വരികളിലൂടെ ആയിരം നാമങ്ങളിലൂടെ ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണന് അർച്ചന നടത്തി അവിടെ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചത് സർവ വ്യക്തികൾക്കും പ്രാപ്യനാം വിധം ഞാൻ അനുഗ്രഹം തരാൻ തയ്യാറായ പ്രപഞ്ച ചൈതന്യമാണ് അനുഗ്രഹിക്കുവാൻ കപ്പാസിറ്റിയുള്ള പ്രപഞ്ച ചൈതന്യമാണ് എന്നറിയിക്കാൻ ആ വിശ്വരൂപമായ ശ്രീകൃഷ്ണന് കൗരവസഭയിൽ ലഭിച്ച ഇൻസൾട്ടിങ് ആ ഇൻസൾട്ടിങ് ആർക്ക് എപ്പോൾ എങ്ങനെ അനുഭവിക്കേണ്ടി വന്നു ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാണ്ഡവർക്ക് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ് അവർ ധർമാനുശാസകരായിരുന്നു എന്ന് മാത്രം അവര് അടിച്ചു തെറിപ്പിച്ചില്ല ഒരു കാരണവശാലും നശിപ്പിക്കാൻ പോയില്ല എന്നും ക്ഷമയും സത്യവും ധമവും ദാനവും സൗശീല്യവും കൊണ്ട് നിറഞ്ഞവരായിരുന്നു ആ പാണ്ഡവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന ദുഃഖം ഒന്ന് ആലോചിച്ചു നോക്കാം അപ്പോൾ ചൂതുകളിയിൽ പരാജയപ്പെടുത്തി സഹധർമ്മിണിയെ അവഹേളിച്ചു പന്ത്രണ്ട് വർഷം കാട്ടിൽ പോയിരിക്കേണ്ടി വന്നു ഒരു വർഷം അജ്ഞാതവാസം വേണ്ടി വന്നു അവിടെ വെച്ച് ശ്രീരാമന് സീതയെ നഷ്ടപ്പെട്ടതുപോലെ ആണ്ടവർക്ക് ധർമ്മപത്നിയെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നിട്ട് ഭീമൻ കയ്യൂക്കൊണ്ട് തിരിച്ചെടുത്തു പക്ഷെ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളുടെ ഒന്ന് നോക്കുക എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ നീതിന്യായ നിപുണനായ വിതുരൻ തൻ്റെ വാക്കുകൾക്ക് പ്രത്യേകിച്ച് വില ലഭിച്ചില്ല മൂല്യം ലഭിച്ചില്ല എന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോവ ഭീഷ്മര് ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ ഭീഷ്മര് ആണ്ടവരെ കൈയൊഴിയുന്നു ഗുരുവായ ആചാര്യൻ ദ്രോണാചാര്യര് ഇവരെ കൈയൊഴിയുന്നു ധർമ്മത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഒന്ന് വ്യക്തമായിട്ട് അണുവിടെ വ്യത്യാസമില്ലാതെ ചിന്തിച്ചു നോക്കുക ഒരു തരത്തിലും ഈ പാണ്ഡവർക്ക് ധർമ്മ നിശാസിച്ചു എന്ന കാരണത്താൽ ഒരു തരത്തിലും അവർക്ക് നന്മ ലഭിച്ചിട്ടില്ല അധർമ്മം മാത്രം അനുശാസിച്ചവർക്ക് കയ്യൂക്കിന്റെ പേരിൽ സ്ഥാനത്തിന്റെ പേരിൽ പൊസിഷൻ്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ വരിക എന്നിട്ടോ ആ ശ്രീകൃഷ്ണൻ തന്നെ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് കൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തില് ലോകചരിത്രത്തില് കൃഷ്ണനെ പോലെ വേറൊരാളുണ്ടെന്ന് തോന്നുന്നില്ല മറ്റൊരാളെയും ഞാൻ താഴ്ത്തി കെട്ടാൻ പറയുകയല്ല എൻ്റെ കൂട്ടത്തിൽ നിൽക്കാത്തവരോട് എൻ്റെ കർമ്മത്തോട് ചേരാത്തവരുടെ നാല് തലമുറ ഞാൻ ദണ്ണിപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് പരമപവിത്രനായ പിതാവോ യഹോവയോ ആരോ പറഞ്ഞതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് ബൈബിൾ പറയുമ്പോൾ എന്നിലൂടെ അല്ലാതെ നീ മറ്റൊരു തരത്തിലും സ്വർഗരാജ്യത്ത് എത്തുകയില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അത് പറഞ്ഞില്ല സമശത്രൗച മിത്രേച്ച തഥാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത ശത്രുവും മിത്രവും സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും ഇതൊന്നും ശ്രീകൃഷ്ണനെ സ്വാധീനിച്ചിട്ടില്ല ശ്രീകൃഷ്ണൻ മറ്റുള്ളവരുടെ അറിയിച്ചിട്ടുമുണ്ട് സ്വാധീനിക്കരുത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ മുറിയിൽ ദുര്യോധനനും അർജുനാദികളും വന്നപ്പോൾ കൃഷ്ണൻ ചോദിച്ചു എന്താ വന്നത് എന്ന് ദുര്യോധനനോട് ദുര്യോധനൻ പറഞ്ഞു അങ്ങയോട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹം വേണം കാര്യങ്ങൾ വേണമെന്നറിയിക്കാനാവുന്നത് അർജുനനോട് ചോദിച്ചു കൃഷ്ണൻ എന്താ വേണ്ടതെന്ന് അർജുനൻ പറഞ്ഞു ക്ഷേത്ര യുദ്ധത്തില് അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കാനാണ് വന്നത് അപ്പൊ ദുര്യോധനനോട് ചോദിച്ചു ഞാൻ എങ്ങനെയാ നിങ്ങളോട് സഹകരിക്കുക എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടത് ഉടനെ ദുര്യോധനൻ പറഞ്ഞു അങ്ങയുടെ സൈന്യം ഞങ്ങൾക്ക് വേണം ഒരിക്കലും രണ്ടു പ്രാവശ്യം ചിന്തിക്കാതെ കൃഷ്ണൻ പറഞ്ഞു എന്റെ സൈന്യത്തെ എടുത്തുകൊള്ളുക അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല ഒന്ന് ചിന്തിച്ചു നോക്കുക ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞ ആള് ധർമ്മയുദ്ധത്തില് ഘോരാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കൾ ഇവരെ നേരിടുമ്പോൾ ഞാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ പിന്നെ എന്തിനാ ശ്രീകൃഷ്ണൻ അവിടുന്ന് ദോശ കഴിക്കാനാ അതല്ല വേറെ സീൻ കാണാനോ സീനറി കാണാനോ ഈ ഒരു ചോദ്യം ആ അർജുനന്റെ മുമ്പിൽ വന്നിട്ടേയില്ല കാരണം ശ്രീകൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന് പറയാൻ കാരണമുണ്ട് ഭാവിയിൽ എന്നെങ്കിലും ഒരു പുരോഗമനവാദി ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആയിട്ടുള്ള ഒരാള് ബുദ്ധി ജീവിയുമാകാം ആ വ്യക്തി ചോദിക്കുകയാണ് സമശത്രുച്ച ഇത്രയച്ച എന്ന് പറഞ്ഞ കൃഷ്ണൻ എന്തിനു വേണ്ടി കൗരവർക്കെതിരെ ആയുധമെടുത്തു പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കൗരവരെ ശിക്ഷിക്കാൻ പാകത്തിന് വധിക്കാൻ പാകത്തിന് ആയുധമെടുത്തത് എന്തിന് കൗരവര് ശ്രീകൃഷ്ണനെതിരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കേരള അല്ലേ കൃഷ്ണന് നേരത്തെ അറിയാം കേരളത്തിന്റെ പ്രത്യേകത കാരണം കൃഷ്ണന് മുമ്പ് വന്ന പരശുരാമൻ കൊടാലി എടുക്കാൻ കാരണം നമ്മുടെ സ്വഭാവം തന്നെയാണ് എത്രയോ ആയുധം ഉണ്ടായിരുന്നു അരിവാളെടുക്കാം ചുറ്റിക എടുക്കാം അല്ലെങ്കിൽ അമ്പും വില്ലും എടുക്കാം അല്ലെങ്കിൽ കലപ്പ എടുക്കാം ഇതൊന്നും എടുക്കാതെ പരശുരാമൻ കോടാലി എടുക്കാൻ കാരണം നമ്മളുടെ സ്വഭാവം നമ്മളുടെ ബുദ്ധി ജീവികളുടെ സ്വഭാവം നമ്മുടെ പ്രത്യേക തരത്തിലുള്ള ക്രൂക്കറ്റ്നെസ് കാരണം എത്ര മഹാനെയും അവൻ വളരെ ടോപ്പിലിരിക്കുകയാണെങ്കിൽ ഞാൻ താഴെയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം ആ ടോപ്പിലിരിക്കുന്നവനെ എനിക്ക് തുല്യമായി താഴ്ത്തി കെട്ടിയിട്ട് ഞങ്ങൾ ഈക്വലി യൂസ്ലെസ് എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഭാവിയിൽ ചോദിച്ചേക്കാം ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് കൗരവർക്കെതിരെ അസ്ത്രമെടുത്തത് ചക്രം ഉപയോഗിച്ചത് ഗത ഉപയോഗിച്ചത് ആയുധം ഉപയോഗിച്ചത് ശമശത്രൗജമിത്രേജ എന്ന് പറയുകയും ചെയ്തത് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ ആയുധം എടുക്കില്ല അങ്ങനെ ശ്രീകൃഷ്ണൻ ആയുധമെടുക്കാതെ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിരിക്കുന്ന ചരിത്രം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ് കാരണം ഒരു രാജാവിന്റെ സൈന്യം ശത്രുപക്ഷത്തില് ഒരു പക്ഷത്തില് രാജാവ് ഇവിടെ ശ്രീകൃഷ്ണൻ മറുപക്ഷത്തില് ഇങ്ങനെ കഥയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഡ്രാമയിലോ നോവലിലോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടോ ഉണ്ടാവില്ല അപ്പൊ ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞോ അത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തോ അത് ഉപദേശിച്ചിട്ടുണ്ട് അതാണ് ശ്രീകൃഷ്ണന്റെ പ്രത്യേകത ഹാ ശ്രീകൃഷ്ണൻ കൃത്യമായിട്ട് അർജുനനോട് പറഞ്ഞു ഞാൻ ആയുധമെടുക്കില്ല ഇതേ സമയത്ത് ശ്രീകൃഷ്ണന്റെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം സൂര്യനെ സ്വന്തം കയ്യിലുള്ള ചക്രം കൊണ്ട് മറയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ശ്രീകൃഷ്ണൻ ഒരു പക്ഷേ കഥയാകാം ചരിത്രമാകാം വസ്തുതയാകാം അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര ഭൂമിയിൽ സംഭവിച്ചതെന്ത് എന്ന് മഹാഭാരതത്തിൽ നിന്ന് വായിച്ചറിയുക അല്ലാതെ നമുക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവും ഇല്ല അവിടെ നിന്ന് നോക്കുമ്പോൾ ആ സൂര്യനെ മറയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ശ്രീകൃഷ്ണൻ ആ ആയുധം ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഉറപ്പാണ് മഹാഭാരത യുദ്ധം പതിനെട്ട് മണിക്കൂർ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതിന് പകരം പതിനെട്ട് മിനിറ്റ് കൊണ്ട് അവസാനിക്കുമായിരുന്നു കാരണം ആ ചക്രത്തിന് ദുർവാസാവിനെ ഭീഷണിപ്പെടുത്തിയ ചക്രത്തിന് അതുപോലെ തന്നെ ശിശുപാലനെ നൂറ്റൊന്ന് പ്രാവശ്യം തന്നെ അവഹേളിച്ചപ്പോൾ തലയറുത്ത ആ ചക്രത്തിന് മറ്റൊരർത്ഥത്തില് സർവവിധത്തിലും കപ്പാസിറ്റിയുള്ള ശ്രീകൃഷ്ണന് കൗരവപക്ഷത്തെ നശിപ്പിക്കുക ഉന്മൂലനം ചെയ്യുക അസാധ്യമായ പ്രവൃത്തിയേ ആയിരുന്നില്ല പക്ഷേ ആ കർമ്മം നിർവഹിക്കേണ്ടത് അധർമ്മത്തിനെതിരെ പോരാടേണ്ടത് അധാർമിക ശക്തികളെ നശിപ്പിക്കേണ്ടത് ശ്രീകൃഷ്ണനല്ല ഈശ്വരനല്ല ശ്രീകൃഷ്ണന്റെയോ ഈശ്വരന്റെയോ അനുഗ്രഹത്താൽ ശക്തിയാൽ അധർമ്മത്തെ നശിപ്പിക്കേണ്ടത് ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് അതുകൊണ്ട് മനുഷ്യൻ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ അധർമ്മത്തെ നശിപ്പിക്കാൻ ആകാശത്ത് നിന്ന് ഒരു ഈശ്വരൻ ഇറങ്ങി വന്ന് കയ്യിൽ ആയുധമെടുത്ത് പ്രവർത്തിക്കും എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല ആകാശത്തോ പ്രപഞ്ചത്തിൽ മുഴുവനുമോ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇക്വിലിബ്രിയം എവിടെയെല്ലാം അവതാളത്തിലാകുന്നുവോ അവിടെ ഇക്വിലിബ്രിയം നിലനിർത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനത്തെ സഹായിക്കാം അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ അതാത് കാലയളവില് ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്താണോ സംഭവിക്കേണ്ടത് അത് പ്രപഞ്ച ചൈതന്യം സംഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഈ പാണ്ഡവരിലെ ആവേശം പകർന്നതിൻ്റെ പുറകിൽ ഉള്ള ഉദ്ദേശം അതല്ലെങ്കിൽ ശ്രീകൃഷ്ണന് പറയാമായിരുന്നു പാണ്ഡവരോട് നിങ്ങൾ അഞ്ചു പേരേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല വേണ്ടത്രയും കാശ് ആരോട് ചോദിച്ചാലും തരും നിങ്ങൾ കുറച്ച് ദിവസം ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുക ഈശ്വര സാക്ഷാത്കാരം നടത്തുക ഞാൻ വന്നിട്ട് വേണ്ട ഉപദേശമൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് യാഗമൊക്കെ നടത്താം അപ്പൊ സ്വർഗത്തിൽ പോകുമ്പോ സുഖമായിട്ട് അവിടെ നിങ്ങൾക്ക് ജീവിക്കാം എന്നെല്ലാം അറിയാമായിരുന്നു കൃഷ്ണന് പകരം അതൊന്നുമല്ല ക്ഷത്രിയന് സ്വധർമ്മമുണ്ട് ആ മനുഷ്യന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ ഇവിടെ നിന്ന് തപസ്സിനോ യോഗിയായിട്ടോ സ്വർഗത്തിനോ അല്ലെങ്കിൽ മോക്ഷത്തിനോ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല മനുഷ്യൻ അവനവന്റെ കർമ്മം അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ് ആ കർമ്മം അനുഷ്ഠിക്കാതെ നിങ്ങൾ എവിടേക്ക് പോയാലും ശരി നിങ്ങൾക്ക് മോക്ഷവും കിട്ടില്ല സ്വർഗവും കിട്ടില്ല ഒരു കാര്യവും കൂടി ഉറപ്പ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും ആത്മീയമായി തന്നെ ഉപദേശിക്കാൻ പറഞ്ഞിട്ടില്ല മറിച്ച് ആത്മീയ സത്ത എന്നും ശാസ്ത്രീയമായ സത്തയോടും കർമ്മ അഭിമുഖമായ ധർമ്മത്തോടും ചേർന്നിരിക്കണമെന്ന് മാത്രമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ആ ശ്രീകൃഷ്ണനെയാണ് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിസ്റ്റായ ശ്രീകൃഷ്ണൻ ആന്ത്രപ്പോളജിസ്റ്റായ ശ്രീകൃഷ്ണൻ സോഷ്യോളജിസ്റ്റായ ശ്രീകൃഷ്ണൻ കർമ്മനിരതനായ വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ ഒരു പക്ഷെ കെമിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ മാനേജ്മെന്റ് എന്താണ് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം എക്സ്പ്ലെയിൻ ചെയ്ത ശ്രീകൃഷ്ണനുണ്ട് ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ ഏത് സമയത്ത് ശ്രീകൃഷ്ണൻ അത് പറഞ്ഞു എന്ന് കൂടി നോക്കുക ഇത്രയും അവഹേളനം അഭിമുഖീകരിക്കേണ്ടി വന്ന പാണ്ഡവര് വീണ്ടും അവരുടെ മനസ്സിൽ സംശയത്തിൻ്റെ നിഴല വീണുകൊണ്ടിരിക്കുന്നത് ഏത് സംശയത്തിൻ്റെ നിഴല് ധർമ്മയുദ്ധം എന്ന് കൃഷ്ണൻ പറഞ്ഞു എങ്കിലും തൻ്റെ മുമ്പിലിരിക്കുന്ന ബന്ധുക്കളെ മുഴുവനും അസ്ത്രമെയ്ത് വാളുകൊണ്ട് അതുപോലെ കുന്തം കൊണ്ട് ഗത കൊണ്ട് അടിച്ചോ തറച്ചോ കൊല്ലുക ഇമാജിൻ ചെയ്യാൻ പറ്റണില്ല കാരണം ധർമ്മം പഠിച്ചും പഠിപ്പിച്ചും അനുശാസിച്ചും ജീവിച്ചവരാണ് ആണ്ടവര് അതുകൊണ്ട് അധർമ്മത്തിന്റെ ലവലേശമുണ്ടായാൽ ത്യാഗത്തിലൂടെ ആ അധർമ്മം അനുഷ്ഠിക്കുന്ന നേട്ടം വേണ്ടെന്ന് വെക്കാൻ അറിയാവുന്നവരാണ് പാണ്ഡവര് അതുകൊണ്ടാണ് തന്റെ അവകാശങ്ങളെ മുഴുവനും അറിഞ്ഞ ധർമ്മപുത്രാദികള് ക്ഷത്രിയന്റെ കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാവുന്ന ധർമ്മപുത്രാദികള് രാഷ്ട്രത്തെ അധർമ്മത്തിന്റെ ഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നറിയാവുന്ന ധർമ്മപുത്രാദികള് താങ്കൾ പോകുന്നത് ഭീഷ്മനും ദ്രോണനും ദുര്യോധനാദികളുമുള്ള ഒരു വൺ ശക്തിയെ നേരിടാനാണ് യുദ്ധത്തിൽ നശിപ്പിക്കാനാണ് എന്ന് അറിയാവുന്ന ധർമ്മപുത്രാദികള് യുദ്ധത്തിനു വേണ്ടി സർവവിധത്തിലും സന്നാഹം കൂട്ടിക്കഴിഞ്ഞ ധർമ്മപുത്രാദികള് അതിൽ മൂർത്തിമത് ഭാവമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ തളർന്നുപോയി ആ തളർന്നു പോയ അർജുനനോടാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത് അതിനു മുമ്പ് വനത്തിൽ വെച്ച് ഹസ്തിനപുരത്തിൽ വെച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് മറ്റു പല സ്ഥലത്തും ശ്രീകൃഷ്ണൻ അർജുനാദികളെ കണ്ടിട്ടുണ്ട് അവിടെ ഒന്നും ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല ഉപദേശിക്കാമായിരുന്നു ഉദ്ധവര് കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ ഏതാണ്ട് പത്തിരുപത് അധ്യായങ്ങളിലൂടെ ഫിലോസഫിയുടെ തത്വശാസ്ത്രത്തിന്റെ അവസാന വാക്കുകൾ വരെ വിവരിച്ച ശ്രീകൃഷ്ണൻ സമയമില്ലാതിരുന്നത് കൊണ്ടല്ല പാണ്ഡവരോട് ഭഗവത്ഗീത നേരത്തെ ഉപദേശിക്കാതിരുന്നത് മറിച്ച് ഭഗവത്ഗീതയിലെ സന്ദേശങ്ങൾ കർമ്മനിരതരാകേണ്ട വ്യക്തികൾ അകർമ്മത്തെ സ്വീകരിക്കുമ്പോൾ കർമ്മത്തെ കൈയൊഴിയുമ്പോൾ ധർമ്മത്തെ കൈയൊഴിയുമ്പോൾ അവരെ ഉത്തേജിപ്പിക്കാനാണ് ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു സാരഥിയെ പോലെ നമ്മളുടെ ശരീരമായ അർജുനനെ പോലെ കുരുക്ഷേത്ര ഭൂമി എന്താ ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന വാക്കുകള് നാല് വാക്കുകൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഭഗവത്ഗീതയുടെ സന്ദേശമായി ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം അതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അവനവന്റെ ക്ഷേത്രത്തിൽ അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠിക്കപ്പെടേണ്ടത് എന്തോ അത് ധർമ്മം ആ ധർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനായ അർജുനൻ അത് നിർവഹിക്കാതെ വന്നപ്പോൾ മാത്രമാണ് ഭഗവത്ഗീത അവിടെ ഉപദേശിക്കേണ്ടി വന്നത് ആ ഭഗവത്ഗീതയില് അർജുനൻ തളർന്നു ഏതുപോലെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിലെ സനാതന ധർമ്മം അനുശാസിക്കുന്നവര് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വർഷത്തെ വിദേശാക്രമണത്തിനും അടിച്ചമർത്തലിനും ശേഷവും തളർന്നതുപോലെ കൗരവരുടെ അധർമ്മത്തിന്റെ ശക്തി കൊണ്ട് പാണ്ഡവര് തളർന്നു ആ തളർന്ന പാണ്ഡവരെ ഒന്ന് എഴുന്നേൽപ്പിക്കണ്ടേ എങ്ങനെയാ അർജുനൻ തളർന്നത് ന വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ ഹേ ഗോവിന്ദ ഹേ കൃഷ്ണ വിജയം വേണ്ട രാജ്യം വേണ്ട ഒരു വിധത്തിലുള്ള സുഖസൗകര്യങ്ങളും വേണ്ട ഈ രാജ്യവും ഈ സുഖവും ഒക്കെ കിട്ടിയിട്ട് എന്താ പ്രയോജനം കൃഷ്ണ ഈ വരികള് ഇന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ പറയുന്നത് പോലെയുള്ള വരികളാണ് അതായത് ഗുരു നഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷമീഹലോകേ ഹത്വാർത്ഥ കാമാംസ്തു നിഹൈവ ബുഞ്ചീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ ശ്രീകൃഷ്ണ ഗുരുവിനെ നശിപ്പിച്ചിട്ട് ഏത് വിജയം നേടുന്നതിനേക്കാൾ നല്ലത് പിച്ചയെടുത്ത് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രത്തിൻ്റെ നന്മ ഹിന്ദുക്കൾ മറന്നിരിക്കുന്നു ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം ഹിന്ദുക്കൾ മറന്നിരിക്കുന്നു അവനവന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾ മറന്നിരിക്കുന്നു ധർമ്മമാണ് എന്ന പേരില് ഭീരുക്കളായി ഏതെല്ലാമോ ചിന്താധാരയുടെ അടിസ്ഥാനത്തില് ജീവിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് ഹിന്ദുക്കൾ മുമ്പോട്ട് പോവാണ് ഈ ധർമ്മത്തിനെതിരെ അനുദിനം നടക്കുന്ന ഓരോന്നും കണ്ണുകൊണ്ട് കണ്ടിട്ട് അർജുനന് പ്രതികരിക്കാൻ വിഷമം തോന്നിയതുപോലെ അസ്ത്രമെടുക്കുന്ന സമയത്ത് അർജുനൻ തളർന്നതുപോലെ അർജുനന്റെ വരികൾ നിങ്ങൾക്കറിയാലോ ശീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേമദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ഗാന്ധീവം സംസദേ ഹസ്താത് ത്വച്ചൈവ പരിദശ്യതേ നച്ച ഭ്രമതീവ ചമേ മനഃ ഒരു psychological disturbance or psychological fluctuation സംഭവിച്ചതുപോലെ കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം വന്ന അർജുനൻ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് ആയുധമെടുത്തപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു സാരഥിയായ കൃഷ്ണനോട് പറഞ്ഞു ശരീരം തളരുന്നു കൃഷ്ണ എന്റെ ത്വക്ക് കൊള്ളുന്നത് പോലെ തോന്നുന്നു കൃഷ്ണ എന്റെ ഗാന്ധീവം താഴെ വീഴുന്നു കൃഷ്ണ ഞാൻ വിയർക്കുന്നു കൃഷ്ണ മനസ്സാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു ഞാനിതാ തളരുന്നു ശരിക്ക് ഈ വരി ഒന്ന് ചിന്തിച്ചു നോക്കാം കർമ്മക്ഷേത്രമായ കുരുക്ഷേത്രമായ ധർമ്മഭൂമിയിൽ വന്നപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ആയുധമെടുത്ത അർജുനൻ തളർന്നത് സ്വാതന്ത്ര്യം കിട്ടി അൻപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഈ നാട് അതിൻ്റെ പൈതൃകം അതിൻ്റെ ധർമ്മശാസ്ത്രം അസാധാരണമാം വിധം അവഹേളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി വരെ വിദേശികൾ നശിപ്പിച്ച വിദേശികൾ തച്ചുടച്ച വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും കോട്ടകളും വിദേശികൾ കത്തിച്ചാമ്പലാക്കിയ ഗ്രന്ഥങ്ങൾ ഒരു ദേശത്തിൻ്റെ പൈതൃകത്തെ നികൃഷ്ടമാം വിധം നീചമാം വിധം നശിപ്പിച്ച ഒരു വൻ പടയോട്ടം പതിനാല് നൂറ്റാണ്ട് ഈ രാഷ്ട്രം അനുഭവിച്ചു ദുഃഖകരമായ വസ്തുത നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മഹാനായ അലക്സാണ്ടർ മഹാനായ അക്ബർ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എൻ്റെ നാട്ടിലേക്ക് കയറി വന്ന് ഈ നാടിൻ്റെ സമ്പത്തിനെ ചൂഷണം ചെയ്ത് ഇവിടത്തെ വൻ സമ്പത്തുകളെ നശിപ്പിച്ച് തിരിച്ചുപോയ വ്യക്തിയെ മഹാനായ എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് നാം മാത്രമാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ പുറത്തു നിന്ന് വന്ന് എന്നെ വിളിച്ചു വരുത്തി റോട്ടിൽ കൊണ്ടുവന്ന് ചെകിടത്ത് നാല് തന്നു കഴിയുമ്പോൾ അയാളോട് ഞാൻ പറയാണ് മഹാനായ ദാമോദരൻ നായർ ക്ഷമിക്കണം ഇവിടെ ദാമോദരൻ നായർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ മഹാനായ എന്നെ തല്ലിയവനെ മഹാനായ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചൊരു ഭരണാധികാരികളാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മളെ ഭരിപ്പിച്ചത് നമ്മളെ ഭരിച്ചത് മഹാനായ അക്ബർ അഞ്ച് നിയമസംഹിതയിലൂടെ അക്ബർ പറഞ്ഞു ലോകത്തിലെ ഒരേ ഒരു മുസ്ലിം രാഷ്ട്രമായ ഭാരതത്തില് ഏതെങ്കിലും ക്ഷേത്രം പുനർനിർമ്മിക്കുകയോ സ്ഥാപിക്കുകയോ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന് വധശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് അവൻ ഒരു കാരണവശാലും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയോ പൂജാദികൾ നടത്തുകയോ ചെയ്യരുതെന്ന് മഹാനായ അക്ബർ പറഞ്ഞു എങ്കിലും ഞാൻ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും പി എച്ച് ഡിയും ഡീലിറ്റും വെച്ച് ഞാൻ പറയുകയാണ് അക്ബർ നമ്മൾ കണ്ട അക്ബർ അല്ല ഇവരെയെല്ലാം മഹാനായ എന്ന പദം ചേർത്ത് വിളിക്കാൻ നമ്മളോട് പഠിപ്പിച്ചവര് അവരോട് ചിലപ്പോൾ പറയണമെന്ന് തോന്നാറുണ്ട് ഈ വാക്കിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ഏതായാലും ഭാഗവത സത്രവേദിയിൽ അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക ആ വിദേശികൾ ഈ നാടിനെ ആക്രമിച്ച് നശിപ്പിച്ച് ഏതാണ്ട് പതിമൂന്നിൽ കൂടുതൽ നൂറ്റാണ്ടുകൾ ഭരിച്ചു അതിനുശേഷം സ്വദേശികൾ നശിപ്പിച്ചു സത്യത്തിൽ ഞാൻ പറയാം ആരാധ്യനായ ജവഹർലാൽ നെഹ്റുവിന്റെ വരികൾ അല്ലേ പറഞ്ഞത് I don't know whether India has got any scientific heritage. I know we have got some religion and its philosophy. Nothing more than that. ഈ രാഷ്ട്രത്തെക്കുറിച്ച് അറിയാത്തൊരു നേതാവ് വേദനയോടുകൂടി പറയട്ടെ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിയും അവനവന്റെ ബർത്ത്ഡേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ റോട്ടിൽ കൂടെ വലിച്ചഴയ്ക്കാറില്ല നടത്താറില്ല എന്തിനാ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആചരിക്കുന്നത് വളരെ ക്ലിയറാണ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു അത്രേ നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലേ അപ്പൊ കുട്ടികളെ ഇഷ്ടമായവർ മരിച്ചു കഴിഞ്ഞാലോ ജനിച്ചു കഴിഞ്ഞാലോ ആ ദിവസം മുഴുവനും ആ ദിവസമായിട്ട് ആലോചിക്കുക ആചരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പട്ടികളെ ഇഷ്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട് അവരുടെ ജന്മദിനമെല്ലാം ഡോഗ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം പുലികളെ ഇഷ്ടമുള്ളവരുടെ ജന്മദിനമെല്ലാം ടൈഗേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ കുട്ടികളെ ഇഷ്ടമുള്ള ഒരു പ്രധാനമന്ത്രി എന്ന കാരണത്താൽ കുട്ടികളെ ആ ദിവസം റോട്ടിൽ കൂടെ ഈ പൊരി വെയിലത്ത് നടത്തുക എന്നുള്ളത് ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അവര് നമ്മളെ അവര് മതേതരത്വം പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ നാട് ഒരു കാരണവശാലും മത മതേതരത്വത്തിന് വിപരീതമായിരുന്നില്ല ഒരൊറ്റ സംഹിതക്കെതിരെ ഈ നാട് നിന്നിട്ടില്ല സഹനാവതു സഹനൗ ഭുനത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഇതാണ് ഹിന്ദുവിന്റെ ഫണ്ടമെന്റലിസം എങ്കിൽ ഈ ഫണ്ടമെന്റലിസം അല്ലേ ഇന്ന് വേണ്ടത് സഹനാവതു let us be together let us work fundamentalism ആനോ ഭദ്ര ലോകത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്നും വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഹിന്ദുവിന്റെ ഫണ്ടമെന്റലിസം ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി ഏത് ഈശ്വരനെ ആരാധിച്ചാലും ഇന്ത്യത്തിൽ അതെല്ലാം ചെന്ന് പരമമായ സത്യത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ ഫണ്ടമെന്റലിസത്തിൽ എവിടെയാണ് പ്രശ്നമുള്ളത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സന്ദേശം കേട്ടു വളർന്ന ഭാരതത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യര് അവരിന്ന് വർഗീയവാദികളാണ് ധർമ്മത്തിനെതിരെ അധർമ്മമാണ് ആക്രോശിക്കുന്നത് ഒന്ന് സമയം കിട്ടുമ്പോൾ ചിന്തിച്ചു നോക്ക എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്ര നന്മ നിറഞ്ഞത് കേൾക്കാൻ ഇടവരട്ടെ നന്മ നിറഞ്ഞത് കാണുവാൻ ഇടവരട്ടെ ഈശ്വരൻ കനിഞ്ഞനുവദിച്ച ജീവിതകാലം മുഴുവനും ആരോഗ്യമുള്ള ശരീരാവയവങ്ങളാൽ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ ഹിന്ദു ഇന്ന് വർഗീയവാദിയാണ് വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്ന് സാവധാനത്തിൽ ചിന്തിക്കാം പാണ്ഡവര് ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായിരുന്നു അവർക്കെതിരെ ശക്തിമാന്മാരും ധർമ്മിഷ്ഠരും രാജ്യവും രാഷ്ട്രീയക്കാരും നിന്നത് എപ്രകാരമാണോ അപ്രകാരം ഇന്ന് ഈ രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇന്ദുവിനെതിരെ ഉള്ളതായ ആക്രോശമാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദു എന്ന വാക്ക് ഇന്ന് വർഗീയമാണ് എന്താ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ആ സിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരീതി സ്മൃത സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ ഇണ്ടുകിടക്കുന്ന ഈ ദേശത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് അവനെ ഹിന്ദു എന്ന് പറയുന്നു ഈ ഡെഫിനിഷനിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ആ ഹിന്ദു എന്ന വാക്ക് ഇന്ന് പത്രങ്ങൾക്ക് വർഗീയം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വർഗീയം ഇന്ന് ബുദ്ധിജീവികൾക്ക് വർഗീയം സംസ്കൃത ഭാഷ വർഗീയം ലോകത്തിൽ എത്ര മഹാത്ഭുതമുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എട്ട് മഹാത്ഭുതമുണ്ട് ഒന്നാമത്തേത് താജ്മഹാളോ ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരമോ ഈഫൽ ടവറോ ഒന്നുമല്ല സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം അറിയാത്ത വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നതാണ് ലോകത്തിലെ മഹാത്ഭുതം ഒരു അറബി സർവകലാശാലയെ ഉണ്ടാക്കിയിട്ട് അതിൽ അറബി അറിയാത്ത ഒരു വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്താൽ ഈ കേരളം എങ്ങനെയിരിക്കും ഭാരതം എങ്ങനെയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും അതേപോലെ ഒരു വിരോധാഭാസം ഒരു പ്രതിഭാസം നടക്കുന്നത് സംസ്കൃതമായതുകൊണ്ട് മാത്രമാണ് അത്രല്ല ഈ വേദങ്ങൾ പൈതൃക സ്വത്തുക്കളുടെ അത്യുജ്വലങ്ങളായ വേദങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ അനവധി യൂണിവേഴ്സിറ്റികൾ വേദത്തിന്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും പരീക്ഷണ പഠനങ്ങൾ നടത്തിയിട്ട് അത്യുജ്വലങ്ങളാണെന്ന് ഡിക്ലെയർ ചെയ്ത വേദങ്ങൾ ഇന്ന് ഏതോ അന്ധവിശ്വാസത്തിന്റെയും ദുരാചാരത്തിന്റെയും വർഗീയതയുടെയും ഭാഗമായി മാറിയിരിക്കുന്നു പാഞ്ഞാളിൽ നടന്ന വേദശത്രത്തെക്കുറിച്ച് ഇവിടുത്തെ പുരോഗമനവാദികളും എല്ലാവരും കൊട്ടിഘോഷിച്ചു മൂവായിരം ബി സിയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോവാണെന്ന് ഒരൊറ്റ ചോദ്യം ഖുറാനിലേക്ക് വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ് ഈ കേരളം മുഴുവനും ലക്ഷക്കണക്കിന് പോസ്റ്ററുകളും പതിനായിരക്കണക്കിന് ബാനറുകളും എഴുതിയപ്പോൾ എന്തേ പറഞ്ഞില്ല ഈ നാടിനെ ആയിരത്താണ്ട് പുറകോട്ട് കൊണ്ടുപോവുകയാണെന്ന് മുസ്ലിം എന്ന വാക്കെന്ന് വർഗീയമല്ല മുസ്ലിം ലീഗും വർഗീയമല്ല ക്രിസ്ത്യൻ എന്ന വാക്ക് വർഗീയമല്ല ക്രിസ്ത്യാനിറ്റിയുടെ പേരിലുള്ള ആയിരക്കണക്കിന് സംഘടനകളും വർഗീയമല്ല ഹിന്ദു എന്ന വാക്ക് വർഗീയം സംസ്കൃതം എന്ന വാക്ക് വർഗീയം വേദം വർഗീയം എവിടെ എത്തുന്നു ഭാരതം സ്വതന്ത്ര ഭാരതം ഈ അൻപത്തഞ്ചു വർഷങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഈ നാടിന്റെ ആചാരങ്ങൾ അത് വർഗീയം ഈ നാടിന്റെ ഈശ്വര സങ്കല്പം അത് വർഗീയം മാത്രമല്ല ഒറീസയില് ഒരാസ്ട്രേലിയൻ മിഷണറി കുടുംബത്തെ ചുട്ടുകരിച്ചു ദുഃഖകരമായ വസ്തുത വേദനാജനകമായത് ഒരിക്കലും ചെയ്യരുതാത്തതായിരുന്നു അത് സംഭവിച്ചു രണധീർ സിംഗിന്റെ സേനയോ ആരോ ആണതിനെ കൊന്നത് പക്ഷേ ഈ രാജ്യത്തിലെ എൺപത്തിരണ്ട് കോടി ജനത ഹിന്ദുക്കളുടെ തലയിൽ ആ മിഷണറിയെ കൊന്ന മഹാഭാവം കെട്ടിവെച്ചില്ലേ നിങ്ങൾ പത്രങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഞാനാണോ ആസ്ട്രേലിയൻ മിഷണറിയെ കൊന്നത് കേരളത്തിലെ ഹിന്ദുക്കളാണോ കൊന്നത് ഒറീസയിലെ ഹിന്ദുക്കളാണോ കൊന്നത് ഭാരതത്തിലെ ഹിന്ദുക്കളാണോ കൊന്നത് അല്ല ഒരു ഗ്രൂപ്പ് കൊന്നെങ്കിൽ അവരെ നീതിന്യായ വകുപ്പിലൂടെ ശിക്ഷിക്കുകയോ പത്ത് പ്രാവശ്യം തൂക്കിക്കൊല്ലുകയോ മൊത്തം അതേപോലെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയോ ചെയ്യാമായിരുന്നു പകരം എന്തിന് ഹിന്ദുവിന്റെ തലയിൽ ഇത് കെട്ടിവെച്ചു ഞങ്ങൾക്ക് വേദനിക്കുന്നുണ്ട് ഗോദ്രയില് അറുപത്തിനാല് പേരെ ചുട്ടു ചുറ്റു ചുട്ടുകൊന്നു ഒരു പത്രം എഴുതി അതിനകത്ത് ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഓരോ വ്യക്തിയും ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലിറ്റർ മണ്ണെണ്ണ വീതം അവനവനെ ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നു പുറത്തു നിന്ന് മണ്ണെണ്ണ ഒഴിച്ചാൽ അറുപത്തിനാല് പേരെ ചുട്ടുകൊല്ലാൻ ഇത്രയും അധികം മണ്ണെണ്ണ വേണം അപ്പൊ ഇത്രയും അധികം മണ്ണെണ്ണ പെട്ടെന്ന് പുറത്തു നിന്ന് ഒഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അകത്തുള്ളവർ തന്നെ തന്നെത്താനെ ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് ഇത്രയും മണ്ണെണ്ണ കരുതിയിരുന്നു നികൃഷ്ടം നീചം നിന്ദ്യമായ രീതിയിൽ പത്രങ്ങൾ ഇത് ആക്രോശിച്ചപ്പോൾ ഒരു ചോദ്യം നാലു പേരെ ചുട്ടുകൊന്നപ്പോൾ ഉണ്ടായ ദുഃഖത്തിന്റെ പതിനാറ് അല്ലേ അറുപത്തിനാല് എന്ന് പറയുന്നത് പതിനാറ് ഇരട്ടി ദുഃഖം ഉണ്ടായില്ലെങ്കിലും അല്പമെങ്കിലും ദുഃഖം ഉണ്ടാവേണ്ടേ ആ ഗോദ്രയിൽ നശിച്ചത് ചട്ടവർ ഹിന്ദുക്കളായതുകൊണ്ടല്ലേ രാഷ്ട്രീയക്കാർ പ്രതികരിക്കാതിരുന്നത് പത്രങ്ങൾ പ്രതികരിക്കാതിരുന്നത് രണ്ടും ഒരേപോലെ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ ഹിന്ദുവിന്റെ ജീവന് വിലയില്ലേ പതിനായിരം വർഷക്കാലം സകല ത്യാഗവും അനുഭവിച്ച് ഈ ധർമ്മത്തെ സംരക്ഷിച്ച ഹിന്ദു ഇവിടുത്തെ മൂന്നാം കിട ധർമ്മ സംരക്ഷണത്തിന് ജീവൻ അർപ്പിക്കാൻ ആരും നിങ്ങൾ പഠിപ്പിക്കേണ്ടാത്ത ആ ഹിന്ദുവിനെ കൊന്നപ്പോൾ വേദനിച്ചില്ല അഹമ്മദാബാദില് കുറെ അധികം അഭയാർത്ഥികൾ വന്നപ്പോൾ സർവരും അവരെ ആശ്വേഷ ആശ്വസിപ്പിക്കാൻ പോയി പോകേണ്ടതായിരുന്നു ഒരു തെറ്റുമില്ല ഭാരതത്തിലെ ഒരു മക്കളും ഒരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വേദനിക്കരുത് അഹമ്മദാബാദില് അഭയാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ പത്രങ്ങളും രാഷ്ട്രീയക്കാരും ഓരോ ദിവസവും അവർ പ്രസിദ്ധീകരിച്ചത് മുഴുവനും എത്രത്തോളം വികാരത്തോടു കൂടിയായിരുന്നു ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ അതിൻ്റെ പകുതി വികാരമെങ്കിലും കാശ്മീരിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളോട് അവരുടെ വേദനയോട് അവരും അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ വർഷങ്ങളായിട്ട് കഴിയുന്നവരോട് കാണിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് കാണിച്ചില്ല ഹിന്ദു വർഗീയമായത് കൊണ്ടോ മനുഷ്യരല്ലാത്തത് കൊണ്ടോ അല്ല മൂന്നാം ഘട പൗരന്മാരായത് കൊണ്ടോ അനുനിമിഷം ഓരോ തീർത്ഥയാത്രയ്ക്കും ജമ്മു കാശ്മീരിൽ പോകുന്ന ഹിന്ദുക്കളെ ടോർപ്പിഡോ വെച്ച് ബോംബ് വെച്ച് നശിപ്പിക്കുന്നു ഒരാൾക്കും വേദന തോന്നിയില്ല സ്വാമിനാരായണ ക്ഷേത്രത്തിലുണ്ടായ ആക്രമണത്തില് ഒരൊറ്റ പുരോഗമനവാദിയും രാഷ്ട്രീയക്കാരനും ബുദ്ധിജീവിയും പ്രതികരിച്ചില്ല ഈ ഹിന്ദു ഈ രാഷ്ട്രത്തിന്റെ സംരക്ഷകനായ ഈ സംസ്കൃതിയുടെ അവകാശിയായ ഹിന്ദുവിന് വേദനിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലേ നിങ്ങൾക്കൊന്നും അവന്റെ ജീവന് വിലയില്ലേ ഹിന്ദു എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഏതായാലും ഒന്ന് നിങ്ങളോട് ഞാൻ ഇടയ്ക്ക് കയറി പറയാം ഇതേ വരി ഞാൻ വീണ്ടും പിന്നീട് ഈ പ്രഭാഷണം തീരുമ്പോൾ ആവർത്തിക്കുന്നുണ്ടാവും കുറച്ചധികം ഹിന്ദു സഹിച്ചു അതിന്റെ റിയാക്ഷൻ ഗുജറാത്തിൽ കണ്ടു ഒരു ചെറിയ അംശം രാജസ്ഥാനിൽ കണ്ടു ഇത് നിങ്ങൾ ഇനിയും കാണും മൊത്തത്തില് ഭാരതത്തിൽ ഹിന്ദുവിനെതിരെ നടക്കുന്ന പത്രങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആക്രോശങ്ങളുടെ പ്രതിഫലനമാണ് ഗുജറാത്തിൽ നടന്നത് ഗുജറാത്തിൽ ആ പാർട്ടി ജയിച്ചത് ഒരു കാരണവശാലും ആ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ടല്ല മറിച്ച് ഹിന്ദുവിന് വേദനിച്ചപ്പോൾ എൺപത്തിരണ്ട് കോടി ജനതയുടെ തലയില് ഈ നാട്ടിൽ നടക്കുന്ന സർവ നികൃഷ്ടവുമായ കർമ്മങ്ങളും കെട്ടിവെച്ചപ്പോൾ വേദനിച്ചു ഗുജറാത്തിൽ ഒരു പള്ളി നശിപ്പിച്ചപ്പോൾ ഇവിടത്തെ ദേശീയ ദിനപത്രങ്ങൾ ഉൾപ്പെടെ സർവ്വതും ഹിന്ദുവിനെതിരെ ആഘോഷിച്ചു ആരാണോ നശിപ്പിച്ചത് അവരെ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ഈ നാടിലെ എൺപത്തിരണ്ട് കോടിയുടെ തലയിൽ അത് കെട്ടിവെച്ചു ഉത്തർപ്രദേശിൽ ഒരു കന്യാസ്ത്രീയുടെ മേത്ത് കുറെ മണ്ണ് വീണപ്പോൾ അതിന്റെ പാപഭാരവും ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെച്ചു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയത്രേ ഹിന്ദു ആയതിൽ ഞാൻ ദുഃഖിക്കുന്നു വെറുതെ ഞാൻ ചോദിക്കട്ടെ ഈ അരവിന്ദാക്ഷന്റെ വീട്ടുകാരാണോ ഗോദ്രയിലും അല്ലെങ്കിൽ അഹമ്മദാബാദിലും ഒറീസയിലും ഗുജറാത്തിലും അതുപോലെ ഉത്തർപ്രദേശിലും മിഷണറിമാരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവർക്ക് പലായനം ചെയ്യാൻ പാകത്തിന് കാരണമുണ്ടാക്കുകയോ ചെയ്തത് അരവിന്ദാക്ഷൻ ചെയ്യാത്തയിടത്തോളം കാലം അരവിന്ദാക്ഷൻ ഹിന്ദു ആയതിൽ എന്തിന് ദുഃഖിക്കണം ഹിന്ദുക്കൾ ഇത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിന് ഞാൻ ദുഃഖിക്കണം ചെയ്ത ക്രിമിനൽസിനെ ഉത്തരവാദിത്വത്തോടുകൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആക്രോശിക്കുന്നതിന് പകരം മൊത്തം പാപഭാരം ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെച്ചു അതിന്റെ പരിണത ബലം ഗുജറാത്തിൽ കണ്ടതായിട്ട് മാതൃഭൂമിയിൽ ഒരു ഉജ്ജ്വലമായൊരു ലേഖനം കണ്ടു സത്യം അതാണ് ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ ഉള്ളവരുമാണ് ഗുജറാത്തിലെ വിജയത്തിന് കാരണം ഇത് നാട് മുഴുവനും ആവർത്തിച്ചാൽ അതിനുത്തരവാദിത്വവും ഉത്തരവാദിത്വവും ഇവിടത്തെ പത്രങ്ങളും ഇവിടത്തെ രാഷ്ട്രീയക്കാരുമാണ് കാരണം ഒരു പരിധിക്കപ്പുറം തളർന്നു പോയ അർജുനനെ പോലെ തളർന്നവരാണ് ഹിന്ദുക്കള് അവരെ നിങ്ങൾ ആക്രോശിച്ചു അവരെ നിങ്ങൾ അധിക്ഷേപിച്ചു ഏത് സംസ്കൃതം പഠിപ്പിക്കാൻ പോയാലും അപ്പോൾ അത് കാവ്യവൽക്കരണമാണ് ഒരു ചോദ്യം മനസ്സിലറിയാതെ വരിക ഏത് വ്യാസൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ ആപസ്തംഭൻ ബൗദ്ധായനൻ അതുപോലെ ശങ്കരാചാര്യര് ഈ ഋഷിശ്രേഷ്ഠന്മാരെല്ലാം ഉടുത്തത് കാവ്യ വസ്ത്രമായിരുന്നു ആ കാവ്യ എന്ന് വർഗീയമാണ് സംസ്കൃതം പഠിപ്പിച്ചാൽ പൈതൃകം പഠിപ്പിച്ചാൽ അത് കാവ്യവൽക്കരണമാകും എന്തുകൊണ്ട് കാവ്യ ഈ നാടിന്റെ പൈതൃകമാണെന്ന് പറഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചു ഒരു കമ്പാരിസൺ ഞാൻ പറയാം കോൺഗ്രസിന്റെ പതാക ത്രിവർണ പതാകയാണ് ദേശത്തിന്റെ പതാകയും ത്രിവർണ പതാകയാണ് കോൺഗ്രസിന്റെ പതാക ത്രിവർണ പതാകയായതുകൊണ്ട് ദേശത്തിന്റെ പതാക ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല ഒന്ന് സ്വയം വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക കാവി ആരുടുത്താലും ശരി ആരുപയോഗിച്ചാലും ശരി പതിനായിരത്താണ്ട് പഴക്കമുള്ള ഒരു സംസ്കൃതിയുടെ ത്യാഗത്തിന്റെ ചിഹ്നമാണ് കാവി വസ്ത്രം ഈ നാടിന്റെ പൈതൃകം ഈ നാട്ടുകാരല്ലാതെ പിന്നെ അമേരിക്കക്കാർ പഠിക്കും പഠിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് രാഷ്ട്രീയമായിട്ട് ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവികളും ബുദ്ധികളും എല്ലാം ഉണ്ടല്ലോ അവരാണ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് ചൂഷണം ചെയ്യാതിരിക്കാൻ ഇങ്ങ് കേരളത്തിലേക്കൊന്ന് വന്ന് നോക്കുക കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും ഇക്കഴിഞ്ഞ റംസാന് രണ്ടു ദിവസം പവർക്കട്ടില്ലായിരുന്നു അതിന് തൊട്ടു മുമ്പ് വന്ന ദീപാവലിക്ക് അതിന് തൊട്ടു മുമ്പ് വന്ന വിജയദശമിക്ക് അവർക്കെട്ടുണ്ടായിരുന്നു അൻപത് ശതമാനത്തിലേറെ ഹിന്ദുക്കൾ വസിക്കുന്ന കേരളത്തില് ഹിന്ദു ഉത്സവത്തിന് അതും ദീപാവലി ദീപം കൊണ്ടുണ്ടാക്കുന്ന അവലി അതിന് പവർക്കെട്ടുണ്ടാക്കാൻ മന്ത്രിസഭയ്ക്ക് സാധിച്ചു എങ്കിൽ റംസാന് പവർക്കെട്ട് വേണ്ട എന്ന് തീരുമാനിക്കാൻ മന്ത്രിസഭയ്ക്ക് സാധിച്ചു എങ്കിൽ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കാം റംസാൻ ഭാരതത്തിന്റെ ഉത്സവമായിരുന്നില്ല അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉത്സവമായിരുന്നു വിജയദശമിയും ദീപാവലിയും ഈ നാടിൽ നിന്ന് ഉദയം ചെയ്ത ഉത്സവമാണ് നിങ്ങൾ ഈ ചുമരെഴുത്ത് വായിച്ചില്ല എങ്കിൽ ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങളെയും കുറെ അധികം ജനങ്ങൾ പരിശോധിക്കും അല്ലെങ്കിൽ വേണ്ടത് ചെയ്യാൻ ഇവിടത്തെ ഹിന്ദുക്കൾക്ക് സാധിക്കും ഇവിടത്തെ സർക്കാർ ഓരോ കാര്യത്തിലും താൻ ഒരു കാര്യവും കൂടി സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ ബോർഡ് ഉണ്ട് എസ് സി ആർ സി പൂജപ്പുരയിലാണ് അവരുടെ ഓഫീസ് എന്ന് തോന്നുന്നു അവര് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള സംസ്കൃത പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ സംസ്കൃത പുസ്തകത്തില് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠം സംസ്കൃതത്തിൽ കോൺവെർസേഷൻ പഠിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ കോൺവെർസേഷൻ നടത്തുന്നതിൽ ഒന്നാമത്തെ പാർട്ടി കോൺവെർസേഷന്റെ അതായത് ഡ്രാമ പ്ലെയർ എന്ന് നമുക്ക് പറയാം അയാള് ഒരാളുടെ പേര് തോമസ് സഹ അത് കേൾക്കുന്ന ആള് കബീരഹ മൂന്നാമത് ആള് ചാക്കോ ഇനി ചാക്കോ ഹോ വിസർഗം ചാക്കോക്കില്ല ഒകാരത്തിന് എന്ന് തോന്നണു അപ്പൊ ഈ മൂന്ന് പേരുകൾ സംസ്കൃതത്തിൽ ചേർത്തപ്പോൾ അറിയാതെ ഒരു വികാരത്തിന് അടിമപ്പെട്ടു പോയി ഞാൻ വിചാരിച്ചു ഇവിടുത്തെ എൺപത്തിരണ്ട് കോടി ഹിന്ദുക്കളും ചത്തോ ഒരു ഹിന്ദുവിന്റെ പേര് വെക്കാൻ സംസ്കൃത പുസ്തകത്തിന് സ്ഥലമില്ലേ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ന്യൂട്രൽ പേരുകളുണ്ട് അത് വെച്ചൂടെ ഈ സംസ്കൃതത്തിൽ ഈ വികൃതമായ പേരുകൾ ചേർത്ത് ഈ മതേതരത്വം ഹിന്ദുവിനെ പഠിപ്പിക്കുന്നു ഇതൊന്ന് നറിഞ്ഞു നോക്ക പഠിച്ചു നോക്ക ഓരോ പുസ്തകവും സംസ്കൃതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുട്ടിയും പഠിക്കരുത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് കാരണം അത്രയും ബുദ്ധിമുട്ടാണ് സംസ്കൃതം അത് പഠിപ്പിക്കാതിരിക്കാൻ ആവശ്യമായ സർവ്വതും അവർ ചെയ്യുന്നത് പോലെയാണ് ആ സംസ്കൃത പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് വേദന തോന്നാറുണ്ട് ഓരോ ആക്ടിവിറ്റിയും ഗവൺമെന്റ് എടുക്കുമ്പോൾ ഓരോ മന്ത്രിയുമുണ്ട് അതിൽ ന്യൂനപക്ഷ മന്ത്രി ഉണ്ടാക്കുന്ന ഓരോ കമ്മിറ്റിയിൽ നോക്കുക എത്ര ഹിന്ദുക്കൾ ഉണ്ടെന്ന് മൊത്തം ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ ആൾക്കാരായിരിക്കും ആ കമ്മിറ്റിയിൽ അതിന് ഹിന്ദുവിന് സ്ഥാനമില്ല ഹിന്ദുവിന് അതിന് യാതൊരു പ്രശ്നവുമില്ല കാരണം കിട പൗരനാണ് ഹിന്ദു ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം വർഗീയമാണ് മറ്റൊരു ന്യൂനപക്ഷ പ്രീണനമല്ല നിങ്ങൾ എത്ര കാലം മുമ്പോട്ട് പോകും രാഷ്ട്രീയക്കാരെ ഇതുമായിട്ട് എന്തിനു നിങ്ങൾ ചെയ്യുന്നു പ്രകാശാനന്ദ സ്വാമി സത്യാഗ്രഹം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കുന്നത് പോലെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ വെച്ചു രണ്ട് മൂന്ന് മെത്രാന്മാരും ബിഷപ്പുമാരും ഈ സത്യാഗ്രഹം അനുഷ്ഠിച്ചല്ലോ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് പയലാർ രവി പോയിട്ട് അവരെ ആശ്വസിപ്പിച്ചല്ലോ എന്തേ പ്രകാശാനന്ദ സ്വാമിയെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ ഈ നാടിന്റെ സനാതന ധർമ്മത്തിന്റെ അവകാശി ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന് സമാധാനിപ്പിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചത് അതല്ല ഈ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും സമാധാനിപ്പിക്കലാണ് സെക്കുലറിസം എന്ന് വിചാരിച്ചോ എത്രയോ പള്ളികളിൽ പൂര അടി നടക്കുന്നുണ്ടല്ലോ ശവം കൊണ്ട് വലിച്ചു പോകുന്ന സീൻ ടി വിയിൽ കാണുകയുണ്ടായി ഹിന്ദുക്കൾ ആ ലെവലൊന്നും വന്നിട്ടില്ലല്ലോ അവിടെ മുഴുവനും ഈ പള്ളികൾ എന്തുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്തില്ല എന്തുകൊണ്ട് ശിവഗിരി ആശ്രമം മാത്രം ഏറ്റെടുക്കണം എന്നിവർക്ക് തോന്നി ശിവഗിരി ആശ്രമം പുറമ്പോക്കാണോ ഒന്ന് ചിന്തിക്കുക ഓരോരുത്തരും ഓരോ നിമിഷവും കിട്ടുമ്പോൾ ഹിന്ദുവിനെതിരെ നടക്കുന്ന അവഹേളനത്തിന്റെ അഗാധത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക ഒന്നുകൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിയും ആശ്രമങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല മതേതര സർക്കാരിന് എന്തിന് ദേവസ്വം ബോർഡ് വേണം കോവളത്തിരുന്നുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ഗുരുവായൂരപ്പനെ ആര് ഭരിക്കണമെന്ന് നികൃഷ്ടം നീചം നിന്ദ്യം എന്നീ മൂന്ന് വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ എനിക്കുള്ളൂ കാരണം മതേതര സർക്കാരിന് ഹിന്ദുവിന്റെ ഭരണാലയ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ ആശ്രമങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നത് എന്തുകൊണ്ടാണ് കൈയിട്ട് വാരാൻ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട വഴിപാട് തരുന്ന പൈസ ഭണ്ണാരത്തിലിടുന്ന പൈസ അന്നദാനത്തിന് ലഭിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾക്ക് അമ്മാനമാടാൻ സാധിക്കും സൗധങ്ങൾ പണിയാൻ സാധിക്കും ഷെയർ ചെയ്യാൻ സാധിക്കും മുക്രിക്കും മുല്ലയ്ക്കും നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കും ഹിന്ദുവിന്റെ ഈശ്വരൻ മിണ്ടാറില്ലല്ലോ ഹിന്ദുക്കളും മിണ്ടാറില്ലല്ലോ അതുകൊണ്ടല്ലേ ചെയ്തത് മലബാർ ദേവസ്വം ബോർഡ് എന്ന പേരിൽ കൊണ്ടുവരുന്ന നികൃഷ്ടമായ ഒരു ബില്ലുണ്ട് ജീവൻ ഉണ്ടെങ്കിൽ അത് എതിർപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം വരെ പ്രവർത്തിക്കുമെന്ന് വാക്ക് തരുന്നു ഇഷ്ടമുള്ള അമ്പലങ്ങള് നാട്ടുകാർ വളർത്തി നാട്ടുകാർ വലുതാക്കിയ അമ്പലങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് നിരീശ്വരവാദികളും ഈശ്വരനെ കൊള്ളയടിക്കുന്നവരുമായ രാഷ്ട്രീയക്കാർക്ക് കൈയിട്ട് വാരാനുള്ള ദേവസ്വം ബോർഡ് ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ആവശ്യമാണെന്ന് ഹിന്ദുക്കളെ പഠിപ്പിക്കും അതല്ലെങ്കിൽ ഈ എല്ലാ മുസ്ലിം പള്ളിയും എല്ലാ ക്രിസ്ത്യൻ പള്ളിയും മതേതര സർക്കാർ ഏറ്റെടുത്താൽ പിന്നെ ഹിന്ദു ക്ഷേത്രവും ഏറ്റെടുക്കട്ടെ അതല്ലെങ്കിൽ ഓരോരുത്തരും വാങ്ങിക്കുന്ന കൈക്കൂലി എത്രയാണെന്ന് അവനവൻ വെച്ചിരിക്കുന്ന വീടും വീടിന്റെ അസറ്റും നോക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും അംഗവും ധരിക്കുന്നത് തന്റെ കീഴിലാണ് ഈശ്വരൻ അവിടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് എന്നാണ് ഓരോ ക്ഷേത്രത്തില് എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ വേണം ആ ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ ഓരോ ടേബിളിലും എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് അവിടെ പോയിരിക്കുന്നവരോട് ചോദിക്കുക എല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയാൻ വേണ്ടിയല്ല എന്തിന് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ ഗവൺമെന്റ് ഭരിക്കണം എന്നൊരൊറ്റ ചോദ്യം മതേതരത്വ സർക്കാരിന് അവർക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഹിന്ദുവിന്റെ ആശ്രമങ്ങൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ ഏത് നിമിഷവും വന്ന് എന്തും ചെയ്യാമെന്ന് ധരിക്കാൻ ഇനി ഹിന്ദുക്കൾ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഒരു പക്ഷേ ഗുജറാത്ത് ഭാരതം മുഴുവനും ആവർത്തിച്ചാൽ അതിനും കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും മോഷണം പോയാൽ അന്ന് ഗവൺമെന്റ് മിഷണറി ആക്റ്റീവാകും ഏത് ക്ഷേത്രത്തില് എന്ത് കളവ് പോയാലും ഇവിടത്തെ നേതാക്കന്മാർക്ക് യാതൊരു വേദനയുമില്ല ഒന്നുകൂടി ഇതിനോടനുബന്ധിച്ച് ചോദിക്കുകയാണ് അറിയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആരാധ്യനായ എ കെ ആന്റണി ശൃംഗേരി ശങ്കരാചാര്യരുടെ മുമ്പിൽ പോയിരുന്നു എന്തായിരുന്നു ഇവിടെ ഇടതുപക്ഷത്തിനും നിരീശ്വരവാദികൾക്കുമെല്ലാമുള്ള ആക്രോശം അതേസമയത്ത് ഇവരെല്ലാവരും ബിഷപ്പിന്റെയും മുക്രിയുടെയും മുല്ലയുടെയും വീട്ടിൽ ക്ലോസ്ഡ് ഡോർ ഡിസ്കഷൻ നടക്കാറില്ലേ അവിടെ എവിടെയായി ഇരിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ നിലത്ത് എ കെ ആന്റണി ഇരുന്നത് പായിലായിരുന്നു ബിഷപ്പിന്റെ മുമ്പിൽ നിലത്താണോ അതല്ല വേറെ എവിടെയാണോ എന്ന് പറയാൻ സാധ്യല്ല അത് ന്യൂനപക്ഷമാണ് ശൃംഗേരി ശങ്കരാചാര്യർക്ക് വലിയ രാഷ്ട്രീയമുള്ളതായിട്ട് അറിഞ്ഞുകൂടാ അവിടെ പലരും പോകാറുണ്ട് ഒരു കാര്യവും കൂടി പറയുന്നു നിങ്ങളും ഈ പിണറായി വിജയനും ഈ വി എസ് അച്യുതാനന്ദനും നിങ്ങളെല്ലാം ശങ്കരാചാര്യന്മാരുടെ അടുത്തും മാതാ അമൃതാനന്ദമയുടെ അടുത്തും സായിബാബയുടെ അടുത്തും ശ്രീപത്മനാഭന്റെ അടുത്തും പോകുന്ന ദിവസം ഉണ്ടാകും ഇത് ഉറപ്പാണ് കാരണം നിങ്ങളെക്കാൾ കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാര് ഭാര്യയ്ക്ക് വേണ്ടി പഴനി പോയിട്ടുണ്ട് അടുത്ത കാലത്ത് ആരാധ്യനായ പി ഗോവിന്ദപ്പിള്ള മലയാളപ്പുഴയിൽ പോയി അതിന് രണ്ടുപേരും കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് പോയത് വെറുതെ തോന്നിയതാട്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭാര്യയെ നിങ്ങളുടെ ആയുഷ്കാലം കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ നിങ്ങളാണോ ഈ നാട്ടിലുള്ളവരെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ പോകുന്നത് അവനവന്റെ കൂട്ടത്തിൽ ജീവിക്കുന്നവരെ മാറ്റാൻ സാധിക്കാത്ത നിങ്ങൾ ഈ നാട്ടിലുള്ളവരെ മുഴുവനും മാറ്റാൻ ശ്രമിക്കുന്നു ഇത് എവിടം വരെ നിങ്ങൾ എത്തും നിങ്ങൾ ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസവും ദുരാചാരവും മാറ്റും എന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നിങ്ങളുടെ അനുയായികള് ഇന്ന് സർവക്ഷേത്രങ്ങളുടെയും ഭരണത്തിൽ കയറിപ്പറ്റിയിരിക്കുന്നു യുക്തിവാദിയായ പവനാചാര്യൻ രാമകൃഷ്ണാശ്രമത്തിൽ അഭയം തേടിയിരിക്കുന്നു നക്സലൈറ്റുകള് എന്ന് വീണ വീഴ്ച സായിബാബയുടെ മടിയില് നിങ്ങൾക്കാർക്കും മോചനമില്ല മക്കളെ എന്നറിയാതെ പറയണമെന്ന് തോന്നി ഇപ്പൊ നിങ്ങൾ ചിലത് ചെയ്യും രണ്ട് തലമുറയെ നിങ്ങൾ ഈ ദേശത്തിനെതിരെയും സംസ്കൃതിക്കെതിരെയും നിങ്ങൾ ഒരുതാൻ വേണ്ടി പഠിപ്പിച്ചു ഇതിന്റെ പാപഭാരം പത്ത് ജന്മം അനുഭവിച്ചാൽ തീരില്ല നിങ്ങളും വരും ക്ഷേത്രത്തിലേക്ക് കാരണം സനാതനധർമ്മത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ ലോകമെമ്പാടും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഇവിടെ ജനിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഇതിനെ അവഹേളിക്കുന്നുണ്ടല്ലോ അതിനെല്ലാം ഈ നാട് മറുപടി തരുന്നു